അത്യാധുനിക ഊർജതന്ത്ര ശാസ്ത്രജ്ഞൻ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര ഹിന്ദുയിസത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർഷജ്ഞാന സന്ദേശത്തിൻ്റെ പ്രസരിപ്പിനെ സൂചിപ്പിക്കുന്നത് തന്നെ അത്രേ Hinduism not be called a philosophy nor is it a well defined religion it is rather a large and complex socio religious organism consisting of innumerable sects cults and philosophical systems and involving various rituals, ceremonies, and spiritual disciplines, as well as the worship of countless gods and goddesses. The many facets of this complex and yet persistent and powerful spiritual tradition mirror the geographical, racial, linguistic, and cultural complexities of India's vast subcontinent the manifestations of Hinduism range from highly intellectual philosophies involving conceptions of fabulous range and depth to the native and childlike ritual practices of the masses if majority of the hindus are simple villagers who keep the popular religion alive in their daily worship hinduism has on the other hand brought forth a large number of outstanding outstanding spiritual leaders to transmit its profound insight. ഒരു പാശ്ചാത്യ രാഷ്ട്രത്തിനും സാധിക്കാത്ത ഒരു പാശ്ചാത്യ ചിന്താധാരയ്ക്കും സാധിക്കാത്ത അത്രയും നിലവാരത്തിൽ അത്യുജ്വലമായ തത്വശാസ്ത്രത്തിൻ്റെ പരമകാഷ്ഠയിൽ നിന്നുകൊണ്ട് ഏറ്റവും ചെറിയ ശിശുവിൻ്റെ മനോഗതിയിലേക്ക് ധാർമ്മിക ബോധത്തെ ആത്മീയതയെ ഭൗതിക ചിന്താധാരയെ ആചാരങ്ങളെയും വിചാരങ്ങളെയും അമ്മാനമാടി സാധാരണക്കാരൻ മുതൽ ഋഷീശ്വരന്മാരെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുവാൻ സാധിക്കും വിധം അത്യുജ്വലമായിരുന്നു ആ ചൈതന്യമെന്ന് ഫ്രിഡ്ജ് ഓഫ് ഖാപ്രതൻ്റെ ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു അതുപോലെ തന്നെ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ വരിയെ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര ഇപ്രകാരം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു kill therefore with the sword of wisdom the doubt born of ignorance and that lies in thy heart be one in self-harmony in yoga and arise, great warrior, arise. ഇതിനകത്ത് ഇംഗ്ലീഷിന്റെ ചൈതന്യമല്ല ഒരു തരത്തിൽ ഫിസിക്സിന്റെ ചൈതന്യമാണ് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര കൃഷ്ണനിലൂടെ അർജുനനിലേക്ക് ഭാരതീയ ചിന്താധാരയുടെ മഹത്വത്തിലേക്ക് വിളിച്ചോതുന്നത് അറിവിൻ്റെ ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ ഖഡ്ഗമുപയോഗിച്ച് സംശയത്തിൻ്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തതോടുകൂടി ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അവസ്ഥ ഭാരതീയ ചിന്താധാരയിൽ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കുവാൻ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ സമഗ്രമായ വീക്ഷണമാണ് ആർഷജ്ഞാനം ജ്ഞാനമെന്ന് വിവരിക്കുവാൻ അതേ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് contrary to the most western religions sensuous pleasure has never been suppressed in Hinduism because the body has always been considered to be an integral part of the human being and not separated from the spirit. ആത്മീയത sharirikamaya bhautika അവസ്ഥയിൽ നിന്ന് ഭാരതീയർ maatattathu കൊണ്ട് sharirathinte ആഗ്രഹങ്ങളും ആസക്തികളും vikarangalum vicharangalum സ്പിരിറ്റ് അഥവാ ആത്മീയതയിൽ നിന്ന് ഭാരതീയർ മാറ്റി നിർത്തിയിരുന്നില്ല ഇത് പാശ്ചാത്യ ചിന്താധാരയിൽ നിന്ന് വിപരീതമായൊരു ദർശനമാണ് the Hindu therefore does not try to control the desires of the body by the conscious will, but aims at realizing himself with his whole being, body and mind. ശരീരവും മനസ്സും ചേർന്ന് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അനുഭവ സമ്പത്തിലേക്ക് അനുഭൂതിയിലേക്ക് നയിക്കുകയാണ് ഭാരതീയ ചിന്താധാരയുടെ ആകർഷത്ത മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര വിവരിക്കുമ്പോൾ Hinduism has even developed a branch the medieval Tantrism where enlightenment is sought through a profound experience of sensual love in which each is both in accordance with the words of the Upanishads. ഉപനിഷത്തിന്റെ സന്ദേശത്തോടുകൂടി ചേർത്ത് ശാരീരികമായ സംതൃപ്തിയിലൂടെ പോലും ഈശ്വര സാക്ഷാത്കാരം സാധിക്കുമെന്ന് ഭക്തിയുടെ മാർഗത്തിലൂടെ ഭാരതീയര് തെളിയിച്ചിട്ടുണ്ട് എന്ന് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്പർ പറയുന്ന ഉപനിഷത്ത് വരികളുടെ ട്രാൻസ്ലേഷൻ പോലും അദ്ദേഹം നൽകിയിരിക്കുന്നത് ആർഷജ്ഞാനത്തിൻ്റെ വിവരണം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയത്രേ ഭാരതീയ ഋഷീശ്വരന്മാരെ കുറിച്ച് ഉജ്ജ്വല ശാസ്ത്രജ്ഞനായ ഭാരതീയ ചിന്താധാരയുടെ അഗാധത അളന്ന് തിട്ടപ്പെടുത്തി ശാസ്ത്രത്തിലൂടെ തെളിയിച്ച ജെ സി ബോസിൻ്റെ വരികൾ ലോകത്തിലൊരു രാജ്യത്തും സംസ്കാരം ഒരിക്കലും സമൂഹത്തിൻ്റെ ഇത്രയും അടിത്തട്ടിലേക്ക് വ്യാപിച്ചിട്ടില്ല ഒരു രാജ്യത്തിനും അനാര്യന്മാരെ ആര്യന്മാരാക്കുവാൻ ശ്രേഷ്ഠന്മാരാക്കുവാൻ സാധിച്ചിട്ടില്ല സമൂഹത്തിൻ്റെ നന്മകൾ വിപുലമായി എല്ലാ തട്ടിലേക്കും പരന്നിരിക്കുന്നത് എൻ്റെ ഭാരതത്തിലേതുപോലെ മറ്റെവിടെയാണ് എൻ്റെ മാതൃഭൂമിയിൽ മാത്രമാണ് കൃൺവന്തോ വിശ്വമാര്യം പ്രപഞ്ചത്തെ മുഴുവനും ശ്രേഷ്ഠമാക്കുവാൻ മാനവരാശിയെ മുഴുവനും ശ്രേഷ്ഠമാക്കുവാനുള്ള ആഹ്വാനമുണ്ടായിട്ടുള്ളത് വിവേകാനന്ദൻ്റെ വരികൾ ശ്രദ്ധിക്കുക സൃഷ്ടിയല്ല ക്രിയേഷൻ അല്ല അവതരണമാണ് മാനിഫെസ്റ്റേഷൻ ആണ് അതിൻ്റെ വിശകലനമാണ് ആധുനിക ശാസ്ത്രം സഹസ്രാബ്ദങ്ങളായി ഹിന്ദുക്കൾ അവർക്ക് പ്രിയപ്പെട്ടതെന്ന് കരുതിയിരുന്ന വിശ്വാസ പ്രമാണങ്ങളെ ശാസ്ത്രത്തിൻ്റെ ശക്തമായ ഭാഷയിലും പ്രകാശത്തിലും അവതരിപ്പിക്കുക മാത്രമാണ് ആധുനിക ശാസ്ത്രം ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ഒരു വരി കൂടി ചിന്തിക്കുക ഭാരതീയ ചിന്താധാരകൾ എക്കാലവും ഒരു ഏകത്വമുണ്ട് ആത്യന്തികമായ രണ്ടല്ലാത്ത യഥാർത്ഥമായ ഒന്ന് പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുവിലും തിളങ്ങി നിൽക്കുന്ന അതിൻ്റെ ചൈതന്യം അതിനെ ബ്രഹ്മമെന്ന് ഹിന്ദുക്കൾ പറയുന്നു ധർമ്മകായ എന്ന് ബുദ്ധമതം പ്രപഞ്ചത്തിൻ്റെ ഈ ഏകത്വം തത്വശാസ്ത്രത്തിൻ്റെ അനുഭവ സമ്പത്ത് മാത്രമല്ല ഇത് അത്യന്താധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അതിപ്രധാനമായൊരു ഗവേഷണ ഫലം കൂടിയാണ് ഇത് അണുവിൻ്റെ നിലവാരത്തിൽ തന്നെ ഭൗതിക ശാസ്ത്രജ്ഞന് ദൃശ്യവുമാണ് അതേ വരി ഒന്നുകൂടി ഉദ്ധരിക്കട്ടെ the unity of all things and events be a recurring theme throughout our comparison of modern physics and Indian philosophy Fritjof ക്യാപ്രയുടെ വരികൾ ആർഷജ്ഞാനത്തിൻ്റെ ശാസ്ത്രീയ സന്ദേശത്തിൻ്റെ പ്രഭാപൂരിതമായ തെളിവാണ് ഭാരതീയർ മനസ്സിൻ്റെയും ആത്മീയതയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് യൂറോപ്യരാകട്ടെ പ്രകൃതിയിലെ ബാഹ്യമായ പ്രതിഭാസങ്ങളുടെ ആധാരത്തിൽ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തു മനസ്സിൻ്റെ പന്ഥാവിലൂടെ ഏകമായ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാരതീയർ കണ്ടുപിടിച്ച ആ അവസാന ദൃശ്യം ആധുനിക ശാസ്ത്രം അതേ ബിന്ദുവിലെത്തുവാൻ സഹസ്രാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് വിവേകാനന്ദൻ പറയുന്നു ഈ മഹാപ്രപഞ്ച ചൈതന്യം എന്നിൽ നിറഞ്ഞ് കവിഞ്ഞ് എന്നെ മൂടിയിരിക്കുന്നു ഞാനിതാ അതിനെ മനസ്സിലാക്കുന്നു അർജുനന്റെ വരികളെ ഓർമ്മിപ്പിക്കുന്ന ഈ വരികൾ പറഞ്ഞത് സുപ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനായ പ്രൊഫസർ പാസ്കൽ എന്ന ഇംഗ്ലീഷുകാരനാണ് പ്രൊഫസർ ചാർഡിൻ്റെ വരികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നിഷേധിക്കുവാനാകില്ല അതാണ് സർവത്തിൻ്റെയും ഹൃദയസ്ഥാനത്തിരിക്കുന്നത് ആ ചൈതന്യം തന്നെ പ്രപഞ്ചത്തിലെല്ലായിടത്തും എക്കാലവും നിറഞ്ഞിരിക്കുന്നു ഭാരതീയ ഋഷിവര്യന്മാർക്ക് ഇത് ദൃഷ്ടിഗോചരമായിരുന്നു ചാർഡിൻ്റെതാണ് ഈ വരികൾ പ്രൊഫസർ ജെ സി ബോസിന്റെ വരികൾ ഒന്നുകൂടി വിവരിക്കാം ഭാരതീയ സന്ദേശമായ പ്രപഞ്ചത്തിലെ ഏകാത്മഭാവം ഇന്നു ഞാൻ ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ വിവരിക്കുമ്പോൾ എൻ്റെ ആനന്ദ ആനന്ദത്തിമർപ്പ് വിവരിക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു മുപ്പത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എൻ്റെ പിതാമഹന്മാർ ഗംഗാതീരത്തിരുന്നു കൊണ്ട് ലോകത്തിന് നൽകിയ സന്ദേശത്തിൻ്റെ ചെറിയൊരംശം ഈ ശാസ്ത്രത്തിലൂടെ ജീവചരിത്ര ഗവേഷണത്തിലൂടെ സസ്യങ്ങളുടെ ചൈതന്യത്തിലൂടെ ജീവ നിർജീവജാലങ്ങളുടെ പ്രതിഫലനത്തിലൂടെ അവയുടെ സ്റ്റിമുലസിലൂടെ ഞാൻ കാണുന്നത് ഗംഗാതീരത്തിരുന്നു കൊണ്ട് എൻ്റെ പൂർവപിതാമഹന്മാരായ ഋഷിവര്യന്മാർ ഈകം സത് വിപ്രാ ബഹുദാവദന്തി ആ ചൈതന്യത്തെക്കുറിച്ച് തന്നെയാണ് ടോംകിൻസിൻ്റെ വരികൾ ശ്രദ്ധിക്കുക നമുക്ക് അജ്ഞാതമായ ഭാരതീയ ഋഷിവര്യന്മാരുടെ ദൃഷ്ടിഗോചരങ്ങളായ ലോകത്തെ തഴഞ്ഞു മുമ്പോട്ട് പോകുക അസാധ്യം തന്നെ അത്യുജ്വലമാണ് ഇവരുടെ ദൃഷ്ടിയിലെ ഈ പ്രപഞ്ചം ഈ ഗ്രഹത്തിൻ്റെ ഭാവി നിലനിൽപ്പ് തന്നെ അതിനെ ആശ്രയിച്ചിരിക്കും ആധുനിക ശാസ്ത്രജ്ഞൻ സസ്യത്തിലെ ജീവനെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ തന്നെ പതറിപ്പോകുമ്പോൾ എത്ര അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഈ ഭാരതീയ ഋഷിവര്യന്മാർ നൽകുന്ന സമഗ്ര പ്രശ്നപരിഹാരം ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ പൊടിപാറുന്ന വാക്കുകളേക്കാൾ വിശ്വസനീയമാണ് എന്തിനേറെ ഈ ഋഷിവര്യന്മാർക്ക് ജീവിതത്തിൽ സമഗ്രമായ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ജീവജാലങ്ങളെ മനുഷ്യനെ സമൂഹത്തെ രാഷ്ട്രത്തെ പ്രപഞ്ചത്തെ വിലയിരുത്തുവാൻ സാധിച്ചിട്ടുള്ളൂ അവരുടെ വരികളാണ് പൂർണ്ണമായും സത്യസന്ധമായി കാണുവാൻ സാധിക്കുന്നത് പീറ്റർ ടോംകിൻസ് ഭാരതീയനല്ല പക്ഷേ ആർഷജ്ഞാന സന്ദേശത്തിൻ്റെ പ്രഭാപൂരിതമായ വലയം ദൃഷ്ടിഗോചരമാക്കിയ വ്യക്തി മാത്രമാണ് എച്ച് ജി വെൽസിൻ്റെ വരികൾ പ്രപഞ്ച ചൈതന്യവുമായി മനുഷ്യ ചൈതന്യം ഇഴുകിച്ചേരുന്നു എന്ന തത്വം തന്നെ മനുഷ്യനിലെ ഈഗോ അഥവാ അഹംഭാവത്തെ ഇല്ലാതാക്കുന്നു അവൻ അനശ്വരതയിലെത്തുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു മനുഷ്യൻ്റെ അല്പത്വം പ്രപഞ്ചത്തിൻ്റെ മഹത്തത്വവുമായി ഒത്തുചേരുന്നു ഇതാണ് ഭാരതീയ ധർമ്മസങ്കല്പം ശാസ്ത്രീയമായി വ്യക്തിയുടെ ജീവശാസ്ത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇവയ്ക്ക് രണ്ടിനും അത്ഭുതകരമായ സാമ്യതയുണ്ട് സത്യത്തിൽ മൈക്രോകോസം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവചൈതന്യത്തിനും മാക്രോ കോസം എന്ന പ്രപഞ്ചത്തിൻ്റെ ജീവചൈതന്യത്തിനും തമ്മിലുള്ള ബന്ധം അത് ഭാരതീയർ ദർശിച്ചതാണ് ഭാരതീയർ അറിഞ്ഞതാണ് അതുകൊണ്ട് ഭാരതീയ ചിന്താധാരകൾ സമയത്തിൻ്റെ വേലിക്കെട്ടുകളിൽ നിന്നും പരമമായ ഏകത്വത്തിനെ മോചിപ്പിക്കുന്നു എന്ന പ്രയോഗം സനാതനധർമ്മത്തിൽ അതിപ്രാചീനമാണ് അതേ മാർഗമാണ് ആധുനിക ആപേക്ഷിക ഭൗതിക ശാസ്ത്രവും പറയുന്നത് എന്ന് ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് ഭാരതീയ ചൈതന്യം റോൾഫ് വാൽഡോ എമേഴ്സന്റെ വരികൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചൈതന്യവത്തായ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത് ഇവിടെയാണ് മനുഷ്യൻ അവൻ്റെ ചിന്തയുടെ കൊടിമുടിയിലെത്തിയത് ആ ചിന്താധാരയിലേക്കുള്ള പ്രയാണമാണ് യഥാർത്ഥത്തിൽ ആർഷജ്ഞാനോത്സവം സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ വരികളിൽ ഭാരതത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ഓരോ രാഷ്ട്രത്തിനും നിറവേറ്റാൻ ഒരു ഭാഗധേയമുണ്ട് നൽകാൻ ഒരു സന്ദേശമുണ്ട് പൂർത്തീകരിക്കാൻ ഒരു ദൗത്യമുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ വംശത്തിൻ്റെ ദൗത്യം അതിന് നിറവേറ്റാനുള്ള ഭാഗധേയം രാഷ്ട്രങ്ങളുടെ മുന്നേറ്റത്തിൽ അതിനുണ്ടായിരിക്കേണ്ട സ്ഥാനം വംശങ്ങളുടെ സംഗീത സാമഞ്ജസ്യത്തിൽ നിന്ന് ചേർക്കേണ്ട രാഗം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ആധുനിക ശാസ്ത്രത്തിലും പുരാതന സംസ്കൃതിയിലും പൈതൃകത്തിലും സാഹിത്യ കലകളിലും ഒരേപോലെ പ്രായോഗികമാക്കേണ്ടതാണ് ഞാൻ ജനിച്ചു വളർന്ന ദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിജ്ഞാനത്തിൻ്റെ പ്രകാശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ തീവ്രശ്രമം നടത്തിയ നാടാണ് എൻ്റെ രാജ്യം അതിനുശേഷം ഒരു ഇരുണ്ട കാലഘട്ടത്തെ നേരിട്ടു ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ നായകത്വം സ്വീകരിക്കാനുള്ള അർഹത പാശ്ചാത്യർക്കാണ് ഇനിയും ഒരു കാലഘട്ടം വരും ഭാരതവും ശാസ്ത്രത്തിൻ്റെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിൽ അതിൻ്റെതായ പങ്കുവഹിക്കുന്ന കാലം അത് വിദൂരമല്ല പാശ്ചാത്യൻ മാത്രമോ പൗരസ്ത്യൻ മാത്രമോ ആയിരിക്കില്ല വിജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ പരത്തുവാൻ രണ്ട് സമൂഹവും തുല്യ പങ്കുവഹിക്കും അന്ന് ഭാരതീയർ പ്രകൃതിയുടെ അനുഗ്രഹാശിസുകൾ ലോകജനതയിലേക്ക് എത്തുവാനുള്ള പ്രയാണത്തിൽ നേതൃത്വം കൊടുക്കുന്നുണ്ടായിരിക്കും ആ ഭാരതത്തിൽ ജനിച്ച ജെ സി ബോസിൻ്റെ വരികളാണത് ഭാരതീയ സന്ദേശമായ പ്രപഞ്ചത്തിലെ ഏകാത്മവാദം ഇന്നു ഞാൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിവരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആനന്ദ തിമർപ്പ് വിവരിക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു സത്യത്തിൽ അതാണ് ആർഷജ്ഞാനത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശം ആധുനിക ശാസ്ത്രത്തിൻ്റെ വരികളിലൂടെ വിവരിക്കാൻ സാധിക്കുമ്പോൾ ഇന്നത്തെ ശാസ്ത്രജ്ഞന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ജെ സി ബോസിൻ്റെ അതേ വരികൾ സസ്യങ്ങൾ ഭൂമിയിൽ നിന്നും രസങ്ങൾ വലിച്ചെടുത്ത് ചൂടും പ്രകാശവും സ്വീകരിച്ച് വളരുന്നു ആരുടെ സഹായത്തോടെയാണ് ഈ സസ്യങ്ങൾ പുഷ്പിക്കുന്നത് ഇതിൻ്റെ അംഗീകാരം ചെടിക്കു മാത്രം അർഹിച്ചതല്ല എൻ്റെ മാതൃഭൂമിയുടെ ചൈതന്യം എന്നിലൂടെ ഉത്തേജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ എൻ്റെ ദേശവാസികളുടെ സ്നേഹത്തിലൂടെ വളർന്നു വർഷങ്ങളോളം ഭാരതത്തിലെ ഹോമാഗ്നി കെട്ടടങ്ങിപ്പോയിരിക്കുന്നതിനെ പുനർജീവിപ്പിക്കും ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവശ്വാസം പോലെ ഹവനാഗ്നി സൂക്ഷിച്ചിരുന്നവരാണ് ഹേ മാതൃഭൂമി ഈ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഞാനും എൻ്റെ സഹോദരന്മാരും നീ എനിക്ക് മനസ്സിലാക്കുവാൻ അവസരം നൽകിയത് ആധുനിക ശാസ്ത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കി നിന്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പങ്കാളിയാണ് ഞാൻ ഇതും ജെ സി ബോസിൻ്റെ വരികളാണ് ഭാരതീയ ശാസ്ത്ര സന്ദേശത്തെ ലാബറട്ടറിയിലൂടെ തെളിയിച്ച വ്യക്തിയുടെ സന്ദേശമാണിത് ഒരു പഠനക്ഷേത്രം സ്ഥാപിക്കുക എന്നത് പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത സ്വപ്നമല്ല ഇതിനു മുമ്പ് ഭാരതത്തിൽ ഇത് സാധിച്ചിട്ടുണ്ട് നളന്തയുടെയും തക്ഷശിലയുടെയും പ്രസിദ്ധി മറുനാടുകളിൽ നിന്ന് വിജ്ഞാന തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിച്ചിട്ടുണ്ട് വിജ്ഞാനത്തിൻ്റെ വിദ്യയുടെ അവിദ്യയുടെ ശാസ്ത്രത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അനുഭൂതിയുടെ പന്ഥാവുകൾ വെട്ടിത്തുറന്ന ദേശത്തിന് ഇരുപതാം നൂറ്റാണ്ടിലും ജെ സി ബോസിൻ്റെ കൈത്തിരി കത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ ഞാൻ നിറവേറ്റുവാൻ ശ്രമിക്കുന്നത് എൻ്റെ ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ഇരുപത്തിയഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പണ്ഡിതന്മാരെ നളന്തയിലേക്കും ദക്ഷശൈലയിലേക്കും സ്വാഗതം ചെയ്ത അതേ പാരമ്പര്യം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഭാരതം നിലനിർത്തിയ ചൈതന്യം ഭൂതകാലം ഇനിയും പ്രഭാപൂരിതമായി പുനർജനിക്കും നമ്മുടെ നിരന്തര പരിശ്രമം ഭാവിയിലേക്കുള്ള അചഞ്ചലമായ വിശ്വാസവും കൊണ്ട് ഒരു ഉജ്ജ്വല ഭാരതം കെട്ടിപ്പടുക്കാൻ സാധിക്കും ആ ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിന് ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെട്ടിരിക്കേണ്ടതാണ് ഭാരതമാതാവിൻ്റെ ഉയർച്ച എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനത്തിലൂടെയും ചിന്താധാരയിലൂടെയും കർമ്മത്തിലൂടെയുമാണ് ഭാരതത്തിൽ ജീവിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചാൽ ഈ ജീവിതം സഫലമായി എന്ന് ഞാൻ കരുതുന്നു ജെ സി ബോസിൻ്റെ വരികളാണിത് ഇനിയൊരു നൂറ് ജന്മമുണ്ടെങ്കിൽ ഇത് ഈ ഭാരതഭൂമിയിലായിരുന്നു എങ്കിൽ എന്ന് ഞാൻ കുതിച്ചു പോവുകയാണ് എൻ്റെ മാതൃഭൂമിയുടെ ചൈതന്യം എന്നിലൂടെ പുനർജനിക്കട്ടെ പുനർജീവിക്കട്ടെ വീണ്ടും പ്രസരിക്കട്ടെ ഏത് ഭാം ഏത് മാതൃഭൂമിയുടെ മണ്ണുകൊണ്ടാണോ എൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടത് ആ മാതൃഭൂമിയുടെ സമ്പൽ സമൃദ്ധിക്കായി എൻ്റെ ശരീരം അർപ്പിക്കപ്പെടട്ടെ എന്ന വരികളും ജെ സി ബോസിൻ്റെതാണ് ഈ വരികൾ ഒരു ശാസ്ത്രജ്ഞനും ഒരു കാലത്തും മറ്റൊരു രാഷ്ട്രത്തിലും വെച്ച് പറഞ്ഞിട്ടില്ല അത്രയും ഉജ്ജ്വലമായ ആത്മീയതയുടെ ശാസ്ത്ര തെളിവുകൾ നിരത്തിയ ചൈതന്യവത്തായ സന്ദേശങ്ങളാണ് അതുകൊണ്ടായിരിക്കാം സർ സി വി രാമൻ നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഉപകരണം കൊണ്ട് അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ ഗവേഷണം നടത്തി രാമൻ ഇഫക്റ്റിലൂടെ ഏതാണ്ട് എൺപത് വർഷങ്ങൾക്ക് മുൻപ് നോബൽ സമ്മാനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വരും തലമുറയെ ആഹ്വാനം ചെയ്തു ഉയർത്തി എഴുന്നേൽപ്പിച്ചു ambition courage and endeavour have been my watchwords let those be your watchwords also ഇത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് കാരണം വിവേകാനന്ദൻ പറഞ്ഞ ഉത്തിഷ്ഠത ജാഗ്രത ഭീഷ്മപിതാമഹൻ പറഞ്ഞ അഗ്രതശ്ചതുരോ വേദ പൃഷ്ടത സചരം ധനു ഇതം ഭ്രാമ്യമിതം ക്ഷാത്രം ശാപാദപി ശരാദപി ഉജ്ജ്വലമായ അറിവിൻ്റെയും ഉജ്ജ്വലമായ മസിൽ പവറിൻ്റെയും ഉടമയായിരിക്കണം നീ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമൗ ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് മാനേജ്മെൻറ്റിനും മുമ്പോട്ട് പോകാനുള്ള പ്രയാണത്തിനും ആറ് സന്ദേശങ്ങൾ നൽകിയ ആ വരികൾ സർ സി വി രാമൻ്റെ വരികളോട് പൂർണ്ണമായും യോജിക്കുന്നു ശാസ്ത്രജ്ഞന്മാരോട് സി വി രാമൻ പറഞ്ഞ സന്ദേശം ഭാരതീയ സന്ദേശം തന്നെ develop self confidence self reliance and a little desire to work young friends do this and research will come afterwards ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാരോട് വിവരിച്ചത് ശാസ്ത്രത്തിൻ്റെ ഭാഷയിലായിരുന്നില്ല സി വി രാമൻ പക്ഷെ ഭാരതീയ ഭാഷയിൽ ഭീഷ്മപിതാമഹന്റെ ഭാഷയിൽ ദ്രോണാചാര്യരുടെ ഭാഷയിലായിരുന്നു വിവരിച്ചത് യുവാക്കളോട് സർ സി വി രാമൻ പറഞ്ഞ വരികൾ ഏറെ ശ്രദ്ധേയമാണ് you our young men come to the universities and leave them to face the world a world which may seem to be an unsympathetic harsh world, I would like to tell the young men and women before me not to lose hope and courage. Success can only come to you by courageous devotion to the task lying in front of you. And if there is nothing worth in this world that can come without the sweat of our brow, we have abandoned human material in India. Speaking as a teacher of 24 years' experience, I, Sir C.V. Raman, tells you that I can assert without fear of contradiction that the quality of the Indian mind is equal to the quality of any Teutonic, Nordic, or Anglo Saxon mind. What we what we lack is perhaps courage. What we lack is perhaps driving force which takes one anywhere. We have, I think, developed an inferiority complex. I think what is needed in India today is the distraction of that defeatist spirit. We need a spirit of victory, a spirit that will carry us onto our rightful place under the sun, a spirit which will recognize that we, as inheritors of a proud civilization, are entitled to a rightful place on this planet if that indomitable spirit were to arise, nothing can hold us from achieving our rightful destiny യുവാക്കളോട് സർ സി വി രാമൻ ആഹ്വാനം ചെയ്ത അതേ വരിയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഇരുപത്തിനാല് വർഷത്തെ അധ്യാപന പരിചയത്തിൽ നിന്ന് ഞാൻ എന്ന സി വി രാമൻ നിങ്ങളോട് പറയുന്നു ലോകത്തിലെ ഒരു വംശത്തെക്കാളും ഇൻഫീരിയർ അല്ല നിങ്ങൾ അപകർഷതാബോധം നിങ്ങളെ മൂടിയിരിക്കുന്നു ആ അപകർഷതാബോധം വലിച്ചെറിഞ്ഞ് പ്രപഞ്ചത്തിൽ സൂര്യന് താഴെ നിങ്ങൾക്ക് നമുക്ക് അർഹിച്ച ഒരു സ്ഥാനത്തിലേക്ക് ഉയരുവാൻ വേണ്ടി ചടകുടഞ്ഞെഴുന്നേൽക്കുക സ്വധർമ്മമഭിചാപേക്ഷ നവികമ്പിതുമർഹതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ അതേ വരികളുടെ മറ്റൊരർത്ഥത്തിൽ sir C V Raman university വിദ്യാർത്ഥികളോട് പറഞ്ഞത് ആ സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടാകണം എപ്പോഴാണോ ആ ചൈതന്യം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഒരു അത്യുജ്വലമായ സിവിലൈസേഷന്റെ സംസ്കാരത്തിൻ്റെ ഇൻഹെറിറ്റേഴ്സ് പൈതൃക വാഹകരായ നിങ്ങൾക്ക് നമുക്ക് ഭാരതഭൂമിയുടെ ചൈതന്യത്തെ ആർഷ സന്ദേശത്തെ ആര്യാവർത്തത്തിൻ്റെ പ്രതിഭയെ അത്യുജ്വലമാക്കുവാൻ സാധിക്കും അതിന് സാധിക്കണം കാരണം പതിനായിരം വർഷത്തെ പാരമ്പര്യത്തിൽ തളർന്നു പോകാത്ത ഭൂമണ്ഡലത്തിലെ ഒരേ ഒരു സംസ്കൃതിയുടെ ചൈതന്യം നൂറുകോടി ജനതയുടെ ഹൃദയത്തിൽ ഇന്നും വർത്തിക്കുന്നു ഏറെ ജനങ്ങളിൽ അത് ചാരം മൂടിയ കനൽക്കട്ട പോലെ വർത്തിക്കുന്നു ഒന്ന് ഊതിച്ചാരത്തെ അകറ്റുക കത്യുജ്വലമായ ആ കനൽക്കട്ടയെ പ്രഭാപൂരിതമാക്കുക ഇന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തൃണവദ്ഗണിച്ചുകൊണ്ടുള്ള പ്രയാണം സാധ്യമാണ് എന്നും ഭാരതം ഒറ്റക്കെട്ടായി നിലനിന്നിട്ടുണ്ട് ഇതൊരു ഫ്യൂഡൽ സിസ്റ്റത്തിലല്ല ഒരു ഫെഡറൽ സിസ്റ്റത്തിലല്ല ഒരു ജമീന്ദാരി സിസ്റ്റത്തിലല്ല ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നരാജ്യം നരാജാസി നദണ്ഡ്യോ നജദണ്ഡിന ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷം ദിസ്മ പരസ്പരം ശിക്ഷിക്കാൻ ആളില്ലാതെ ശിക്ഷിക്കപ്പെടാൻ വ്യക്തികളില്ലാതെ രാജാവില്ലാതെ രാജ്യത്തിന് അതിർത്തികളില്ലാതെ ധർമ്മം കൊണ്ട് മാത്രം ചരിച്ചിരുന്നൊരു രാഷ്ട്രത്തിൽ ചൈതന്യവത്തായ ഒരു ഭാവി കൂടി ആവശ്യമാണ് കഴിഞ്ഞ കാലത്തെ പൈതൃകത്തിൻ്റെ ആ തീജ്വാലയുടെ ചൈതന്യം ശേഖരിച്ചുകൊണ്ട് ഫ്യൂവൽ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്ന് പ്രഭാപൂരിതമായ ഉൾക്കാഴ്ച ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്വീകരിച്ചുകൊണ്ട് അതടുത്ത തലമുറയിലേക്ക് പകരണം നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം കുറച്ചു കാലമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് ഉജ്ജ്വലമായ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ജീവിക്കുക നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിന് എന്തർത്ഥം വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ വരെ ദർശനങ്ങൾ മുതൽ അനവധി പുരാണങ്ങൾ വരെ ഉപവേദങ്ങളും വേദാംഗങ്ങളും അടക്കം ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പ്രവാഹങ്ങളുമായി ഋഷിവര്യന്മാർ ഓരോ ഗോത്രത്തിലും ഓരോ സൂത്രത്തിലും അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം തലമുറ തലമുറ കൈമാറി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വരെ എത്തിച്ചു ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറണം അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് മറ്റാരും നിർദ്ദേശം നൽകാനില്ല ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം ആർഷ സന്ദേശം ആർഷജ്ഞാനോത്സവം അത് ആഘോഷിക്കണം നിരന്തരം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് നാവിൽ നിന്ന് നാവിലേക്ക് അറിവിൽ നിന്ന് അറിയുന്നവരിലേക്ക് അത് പ്രകശി പ്രവഹിക്കണം പ്രവാഹം അത്യുജ്വലമായി വരണം ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം ദിവസങ്ങൾക്കുള്ളിൽ ജ്വലിക്കണം ഓർമ്മയിൽ അതൊരു സ്രോതസ്സായി വർത്തിക്കണം പഠനത്തിനും അറിയുന്നതിനും അറിയിക്കുന്നതിനും ആ ചൈതന്യം നമ്മെ സഹായിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ആർഷജ്ഞാനോത്സവത്തിൻ്റെ ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ അവസരമുണ്ടാക്കിയ ഈ അമൃതാനന്ദമയി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവരോടും ഭാരതീയ സന്ദേശം ശ്രവിക്കാനെത്തിയ നിങ്ങൾ എല്ലാവരോടും നിറഞ്ഞ കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു